ഉത്തരം സംശയം മാറുന്നത് നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് സംശയം ഉണ്ടാക്കാനേ എനിക്ക് കഴിയും അതിനാണല്ലോ ഞാൻ വന്നത് സോ പുസ്തകമൊക്കെ എടുത്ത് മുമ്പ് വെച്ചു ശ്ലോകം തുടങ്ങുന്ന മുപ്പത്തി ഒന്ന് സ്വധർമ്മം അഭിചാപേക്ഷ്യ നകംബിതുമർഹസി ധർമ്മ്യാധിയുദ്ധശ്രയോ അന്യക്ഷത്രിയസ്യ അപ്പൊ ആത്മാവിനെ പറ്റി പഠിപ്പിച്ചു വന്നു ആത്മാവിനെ പറ്റി ചിന്തിച്ചാൽ ദുഃഖിക്കണ്ട ദുഃഖത്തിന്റെ ആവശ്യമില്ല ദുഃഖം ഒരിക്കലും ആവശ്യമില്ലാത്തതാണ് ഇനി ഇത് നിത്യജാതവും നിത്യമൃതവുമാണെന്ന് വന്നാൽ സർവാഗ സിദ്ധാന്തം വെച്ച് നോക്കിയാലും ഈ ദുഃഖിക്കേണ്ട ആവശ്യമില്ല അദ്വൈതം വെച്ച് നോക്കിയാൽ ദുഃഖിക്കേണ്ട നിനക്ക് ചർവാകമാണ് സമ്മതമെങ്കിൽ അത് വെച്ച് നോക്കിയാലും ദുഃഖിക്കേണ്ട പറഞ്ഞു കൊടുത്തു ദുഃഖത്തിന്റെ ആവശ്യമില്ല ദുഃഖമാ ഭഗവാന്റെ പ്രശ്നം യുദ്ധമല്ല മാത്രവുമല്ല ഭഗവാൻ പറഞ്ഞു പണ്ടില്ലാത്തത് ഇടവേളയിൽ കാണപ്പെടുന്നത് പിന്നീട് ഇല്ലാതാകുന്നത് അങ്ങനെയുള്ള ഈ ശരീരത്തെ നോക്കി ആരാണ് അർജുന ദുഃഖിക്കുക ആരാണ് ദുഃഖിക്കുക നത്വം ശോചിതമർഹസി അതിലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് പറയുന്നത് ക്ഷത്രിയൻ ഞാൻ ക്ഷത്രിയനാണെന്ന് അർജുന അഭിമാനമുണ്ട് അത് വെച്ചിട്ട് മുപ്പത്തിയൊന്നാം ശ്ലോകത്തിൽ പറഞ്ഞു കൊടുത്തു സ്വധർമ്മം അഭിജാപേക്ഷിയ സ്വധർമ്മം അപേക്ഷ്യ അഭി സ്വധർമ്മം വെച്ച് നോക്കിയാലും നിനക്ക് വികമ്പനത്തിന്റെ ആവശ്യമില്ല വികമ്പിതും വിചാലയിതും സ്വരൂപാതവസാദയിതും നീ നിന്റെ സ്വരൂപത്തിൽ നിന്ന് മാറിപ്പോകേണ്ട കാര്യമില്ല ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ശ്രേയസിന് യുദ്ധമല്ലാതെ മറ്റൊരു വഴിയില്ല അർജുന ഇത്രയും ഉറപ്പിച്ചു പറഞ്ഞിട്ടാണ് സ്വാമിയാർ ഞങ്ങളെ കൽപ്പിക്കാൻ പറഞ്ഞത് യുദ്ധമല്ല മാത് യുദ്ധ ആ യുദ്ധത്തിന്റെ വിശേഷണവും കൂടുണ്ട് ധർമ്മ്യം ധർമ്മ്യമായ യുദ്ധമല്ലാതെ അന്യമായി ക്ഷത്രിയന് ശ്രേയസിന് മറ്റൊരു വഴിയില്ല അറിയപ്പെടുന്നില്ലെന്നാ ഭഗവാൻ പോലും പറയുന്നത് ന വിദ്യതേ ധർമ്മ്യാത് യുദ്ധ ശ്രേയ ശ്രേയസിനായിട്ട് വേറൊരു വഴിയില്ല മറ്റൊരു വഴിയില്ല അവിടെ ഒരു കുഴപ്പമുണ്ട് ഭൗതികമായി ചെയ്യുന്ന യുദ്ധങ്ങളൊന്നും ശ്രേയസ് കൊടുക്കുന്നതായി ശ്രുതിയിലോ സ്മൃതിയിലോ ഇല്ല പ്രേയസ് കിട്ടുന്നതായി മാത്രമേ ഉള്ളൂ സ്വർഗം വരെ പ്രേയസാണ് സ്വർഗം വരെ കിട്ടും സ്വർസുന്ദരികമാർ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകും പക്ഷെ അതെല്ലാം പ്രേയസിലാണ് വിടുന്നത് ശ്രേയസിലല്ല ശ്രേയസ്ച പ്രേയസ്ച മനുഷ്യമേതേ തൗ സംഭരിത്യ വിവിനക്തിധിര ശ്രേയസിന്റെ ലോകവുമുണ്ട് പ്രേയസിന്റെ ലോകവുമുണ്ട് പ്രേയസാണ് ഈ ഭൗതികമായതൊക്കെ സ്വർഗം വരെ ഭൗതികമാണ് ശ്രേയസ് മോക്ഷമാണ് യുദ്ധം കൊണ്ട് ശ്രേയസ് ഉണ്ടാകുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് വ്യാഖ്യാനിക്കുമ്പോ ആ ശ്രേയസ് എടുത്തു പറഞ്ഞു പോയാൽ വ്യാഖ്യാനം നമുക്ക് തൃപ്തികരമല്ലാതെ വരും ഇതുവരെയുള്ളത് മാത്രമല്ല അവിടെ വികമ്പിതും ന വികമ്പിതും ന വിചാലയിതും എന്നാണ് താത്വർത്ഥം ന വിചാലയിതും ന സ്വരൂപാദവ സാധയിതും ഇത് നേരത്തെ ഒരിടത്ത് പറഞ്ഞു യമുഹിന വ്യതയന്ത്യതേ പുരുഷം പുരുഷസഭ വ്യഥ വ്യഥ സഞ്ചാലനെ ദധയന്തി സഞ്ചാലയന്തി സഞ്ചാലയന്തി വിചാലയന്തി വിചാലയന്തി സ്വരൂപാദവസാദയന്തി സ്വരൂപത്തിൽ നിന്ന് ആ ഗഥ അല്ലാതെ ദുഃഖമില്ല ഒരു മാങ്ങ കാണുമ്പോ ഞാൻ എന്റെ സ്വരൂപമായ ആത്മബോധത്തിൽ നിന്ന് മാങ്ങയായിട്ട് മാറുന്നതുകൊണ്ടാണ് ദുഃഖിക്കുന്നത് ദുഃഖമല്ലാതെ മാങ്ങ സുഖം തരില്ല വീടിന്റെ മുറ്റത്ത് വളരെ കാലമായിട്ട് താലോലിച്ച് വളർത്തിയ മാവ് അങ്ങ് വളർന്നു നിൽക്കുകയാണ് കുറെ കൊല്ലമായി കായ്ക്കാതൊക്കെ കാത്തിരുന്ന് കാത്തിരുന്ന് ആ മാവ് കായ്ച്ചിരിക്കുകയാണ് പൂത്ത് ഒരു കൊല പൂവേ ഉള്ളൂ അങ്ങ് തുഞ്ചലില് ഇങ്ങ് മോളില് പൂവ് അതിൽ മൂന്ന് മാങ്ങ ഉണ്ടായിരുന്നു രണ്ടെണ്ണം പൊഴിഞ്ഞു പോയി ഭാഗമാകുന്നതിന് ആ ഒരെണ്ണം ചുവന്നു വരികയാണ് അയൽവക്കംകാരന്റെ അതിർത്തിയിലുമാണ് ഈ മാവ് എല്ലാ ദിവസവും രാവിലെ അവനും മാവയിലേക്ക് നോക്കുന്നുണ്ട് പഴുത്ത് വീണ ഇപ്പുറത്ത് വീഴണം അതിന്റെ മാങ്ങാണ്ടി കുഴിച്ചിടണം അവനും സങ്കല്പമുണ്ട് ഇവിടെ അച്ഛൻ അമ്മ മക്കളൊക്കെ സങ്കല്പിക്കുന്നുണ്ട് ഓരോരുത്തരും സങ്കല്പിക്കുകയാണ് വല്യമ്മയാണെങ്കിൽ വൈശാഖ കാലമാണ് പഴുത്തു വീണാൽ ഉടനെ അമ്പലത്തിൽ കൊണ്ടുപോകണം നിവേദിക്കണം കണ്ട നമ്പൂരാർക്ക് തിന്നാനായിട്ട് എന്റെ ഭർത്താവിനും പിള്ളേർക്കും തിന്നേണ്ട മാങ്ങ തള്ള നിങ്ങളെ ഞാൻ തീറ്റിക്കും എന്ന് പറഞ്ഞ് മകളും മുഴക്കുണ്ടാക്കിയിരിക്കും ഒരു ഇത് മുഴുവൻ ഈ മാവിന്റെ മുകളിൽ ഈ മാമ്പഴം കണ്ടത് മുതലാ കാണുന്ന മുഴുവൻ പേരും അസ്വസ്ഥരാകുന്നതല്ല അതൊരർക്കും ശാന്തി കിട്ടുന്നതായിട്ട് ശാസ്ത്രത്തിലെങ്ങുമില്ല റൈറ്റ് വെറൊരു മാങ്ങ കാരണം ഇവിടെ സ്വരൂപം മാറി മാങ്ങയായിത്തീർന്നു ഇതം വൃത്തി മുതൽ അഹംവൃത്തി വരെ പരിണമിച്ച് ഇത് ഞാനായി തീർന്നിങ്ങനെ നിൽക്കുകയാണ് ലൂയി പതിനാലാമൻ ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു ദിവസം ഇത് പഴുത്തുന്നത് നല്ല ചുവപ്പ് നിറായി ഒരു തോട്ടിയൊക്കെ കെട്ടിച്ചെന്നു തോട്ടി എത്തുന്നില്ല ഒരു കമ്പൂട് വെച്ച് കിട്ടി ഒരു കമ്പൂട് വെച്ച് കിട്ടി കുറച്ചുകൂടെ നിലവാണ് ഒരു കപ്പക്കോലൂടെ വെച്ച് കിട്ടി അപ്പൊ ഇത് റാ പോലെയാണ് കിടക്കുന്നത് എന്നാൽ ഇത് വേറൊരു മരത്തിന്റെ ചോട്ടിൽ കുത്തി പൊക്കി എന്റെ ചോട്ടിലെത്തി രണ്ടടി കയറും എന്തൊരു അസ്വസ്ഥത നോക്കണം ഇത്രയും പണിതാ ചില നേരത്ത് തോന്നി ഇത് വലിച്ചൊടിച്ച് കളയാം രണ്ടടിയുടെ കുറവ് ഇതാണ് പ്രകൃതിയുടെ ആ പ്രത്യേകത രണ്ടടിയും കൂടെ ഉണ്ട് അപ്രാപ്യത്തിന്റെ സുഖം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് പ്രാപ്യമൊന്നും സുഖമല്ല എന്ത് പ്രാപ്തവ്യമാണോ അതിനൊന്നും സുഖമില്ല നിത്യം ഇഡലിയും ദോശയും കഴിക്കുന്നവന് കപ്പ തിന്നുന്നവന്റെ അടുക്കലെങ്ങാനും പോയി ഒരു കഷ്ണം കപ്പയൊന്നും കിട്ടിയിരുന്നെങ്കിൽ നാമോ നിത്യവും കപ്പ തിന്നുന്നവൻ കപ്പയിൽ അസ്വസ്ഥനാണ് ഇഡലി കിട്ടാൻ വേണ്ടിയാണ് അത് നമ്മുടെ സ്വഭാവം നോക്കിയറിയാം സുലഭമായി മുരിങ്ങക്ക ഉള്ള പാർക്ക് മുരിങ്ങക്കയ്ക്ക് സ്വാദില്ല നല്ല മുരിങ്ങക്കയ അപ്പൊ കിട്ടുന്നത് പ്രകൃതി തന്നെ ഉണ്ടാക്കിയതാണ് പ്രത്യേകതരം വളങ്ങളും പ്രത്യേകതരം ഹോർമോണുകളും ഒക്കെ ചേർത്ത് സ്പെഷ്യലായി ഉണ്ടാക്കിയ മുരിങ്ങക്ക മാർക്കറ്റിൽ വരുന്ന സമയത്ത് തൊണ്ണൂറ് രൂപയാ ഒരു കിലോ മുരിങ്ങക്കായ്ക്ക് അപ്പൊ തന്നെ വാങ്ങിക്കും എങ്കിലേ മുരിങ്ങക്കായ്ക്ക് സ്വാദം കാരണം അപ്രാപ്യത്തിന്റെ സുഖം ഒരു വല്ലാത്ത സുഖമാണ് അപ്പൊ ഇതിന്റെ ചോട്ടിൽ പോയി ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു മേശയും കൂടെ കൊണ്ടിട്ട് മോളിക്ക് മറിഞ്ഞ് താഴെ വീണാ കാലുടി ഈ മാങ്ങ ഉണ്ടാക്കുന്ന അസ്വസ്ഥത ചില്ലറയല്ല അത് കയറി അങ്ങ് മുട്ടാറായപ്പോഴേക്കാണ് പറിക്കാൻ തുടങ്ങുമ്പോഴേക്കാണ് എനിക്ക് പിള്ളേർക്കും ഭർത്താവിനും കൂടിയാണ് തള്ള നുണ പറയാനായിട്ട് രാവിലെ ഇറങ്ങിപ്പോയി വല്യമ്മ പിള്ളേർ സ്കൂളിൽ പോയി അയൽവക്കംകാരൻ ഇതിൽ നോക്കിയിരുന്നാലും അവനും കിട്ടില്ല ഞാനാണ് കൃത്യമായി കണ്ടുപിടിച്ചത് കിളി കൊത്തിയിട്ടില്ല പറിക്കാനായിട്ട് തുടങ്ങും അപ്പോഴാണ് ആ ശൂല പിടിച്ച പിള്ളേരുമായിട്ട് സഹോദരന്റെ ഭാര്യ ഇനി വരുന്നത് അവൾക്ക് കെട്ടിയെടുക്കാൻ കണ്ട നേരം ഒരു മാങ്ങയുടെ ദുഃഖേ സിമ്പിൾ ഒരു വെറും മാങ്ങ നമ്മളിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥത ആ നേരത്ത് തന്നെ അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുക നമുക്ക് കുറച്ചുകൂടെ കിടന്ന് വായുകൾ വന്നില്ല മാങ്ങ പറിച്ച് താഴോട്ടിട്ടപ്പോഴായിരുന്നു പൊട്ടിത്തെറിക്കുന്നത് കാരണം ചീഞ്ഞതായിരുന്നു അകത്ത് അടുത്ത അസ്വസ്ഥത ഇത് തെറിച്ചില്ല നല്ല മാമ്പഴായിട്ട് കിട്ടി മുറ്റത്തെത്തിയപ്പോഴാ ഒന്ന് രണ്ട് പേര് വരുന്നത് അവർക്ക് ചെത്തി കൊടുക്കേണ്ടി വരും പത്താഴത്തിന്റെ കീഴേക്ക് വലിച്ചിട്ട് അവിടെ കിടന്നു അവിടെ കിടന്ന് മറന്നുപോയി എന്നിട്ട് മണം വന്നപ്പോഴാ എടുത്തു നോക്കി തിന്നാൻ കൊള്ളില്ല എന്തൊരു അസ്വസ്ഥത അത്തറ്റം വരെ പോയില്ല പിറ്റേ ദിവസം എടുത്തപ്പോഴാ എന്തോ കടിച്ചിരിക്കുന്ന പാമ്പാണോ എലിയാണോ തിന്നാനൊരു പേടി കളയെ നിർത്തിയുള്ളൂ എന്നാലും അതിന്റെ അറ്റം പുളി തിന്നാലോ ചത്തുപോയെങ്കിലോ അസ്വസ്ഥത ഇതൊന്നും സംഭവിക്കാതെ മാമ്പഴം കിട്ടണം സ്വസ്ഥമാകണമെങ്കിൽ ഇത്ര ആലോചിച്ച് നോക്കുക നിങ്ങൾക്കൊരു പരാതി ഉണ്ടായിരുന്നു ഞാൻ എന്റെ അനുഭവ കഥകൾ പറയുന്നില്ല ജന്മജന്മാന്തരങ്ങളുടെ ഈ അനുഭവങ്ങൾ നോക്കിയും കണ്ടുമാണ് ഞാൻ ഇവിടെ എത്തിയത് ഇത്തരം എത്ര എന്തെല്ലാം തരം മാമ്പഴങ്ങൾ ഈ മാമ്പഴത്തിന്റെ സ്ഥാനത്ത് ഈ പ്രപഞ്ചത്തിലെ എല്ലാം നിങ്ങൾ ചേർത്തോളൂ അതെല്ലാം എന്നെ അസ്വസ്ഥനാക്കിയ എന്റെ ജീവിത രംഗങ്ങളെ മാറ്റിമറിച്ച ഈ ഓരോ വിഷയവും എത്ര തോട്ടികൾ കെട്ടി എത്ര എത്ര ഡെസ്കും ബെഞ്ചും പെറുക്കിയിട്ടു എത്ര തവണ മറിഞ്ഞു വീണ് കാലൊടിഞ്ഞു ഒടിഞ്ഞും പറിഞ്ഞും വീണ്ടും ഒടിഞ്ഞും വീണ്ടും പറിഞ്ഞും ഞാനെടുത്ത ജന്മങ്ങൾ അവയുടെ അസ്ഥികൾ അവയുടെ തലയോടുകൾ അവ ഇഴുകിച്ചേർന്ന മണ്ണ് അവ എന്റെ സ്മൃതിപഥത്തിലൂടെ ഇങ്ങനെ കടന്നു കടന്നു പോകുമ്പോൾ ഇനിയും ഒരു തിരിച്ചുപോക്ക് ആ വിഷയ പ്രപഞ്ചത്തിലേക്ക് വേണ്ട നിങ്ങളൊരു ചോദ്യം ചോദിച്ചു എങ്ങനെയാണ് ഈ വൈരാഗ്യം ഡെവലപ്പ് ചെയ്തത് മതി ഈ കളി ഈ മാങ്ങ മാവിൽ കാണുമ്പോൾ ഈ ചക്ക പ്ലാവിൽ കാണുമ്പോൾ ഈ ദൃശ്യപ്രപഞ്ചത്തിലെ ഓരോ മാങ്ങയും ചക്കയും കാണുമ്പോൾ അവയോരോന്നും പൂർവവാസനയാ മനസ്സിൽ ആവിർഭവിക്കുമ്പോൾ അന്തരംഗം പറയും എത്ര ഓടിയതാണ് ഇതേതെങ്കിലും ശാന്തി തന്നു ആ പട്ടി ഇന്നലെ പറഞ്ഞ കഥയിലെ എല്ല് കടിച്ചു മറിച്ചും തിരിച്ചും ചാടിയതുപോലെ നീ എന്തെല്ലാം വിഷയങ്ങളിൽ ചാടി നീ നൊട്ടിനുണഞ്ഞ രക്തം അത്രയും നിന്റെ മോണയിൽ നിന്ന് മാത്രമായിരുന്നു മറ്റൊരു രക്തവും നീ ഇന്നോളം നൊട്ടിനുണഞ്ഞിട്ടില്ല നിന്നിൽ നിന്ന് ആവിർഭവിച്ചത് മാത്രമായിരുന്നു നീ ആനന്ദമായി കണ്ടത് ഈ ഒരു സത്യം ഈ നടുക്കുന്ന യാഥാർത്ഥ്യം ഈ പേരിപ്പിക്കുന്ന പരമാർത്ഥം അത് നോക്കുമ്പോൾ നടുക്കമാണ് ആകാശത്ത് നക്ഷത്രങ്ങളിലും നടുക്കം പോലെ കണ്ടത് അതുകൊണ്ട് അവ ഓർമ്മപ്പെടുത്തി ഓരോ നക്ഷത്രത്തിലും ആ നടുക്കം തങ്ങി നിൽക്കുന്നുവെന്ന് അതുകൊണ്ട് ഇനിയും ഒരു തിരിച്ചുപോക്ക് വേണ്ട മുന്നോട്ട് മുന്നോട്ടെന്ന് എന്നാലും വലിക്കുന്നു മനസ്സ് പല രൂപത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളുടെ പോലും രൂപത്തിൽ പഴയ നാമങ്ങളിലേക്കും രൂപങ്ങളിലേക്കും ഒക്കെ അഹങ്കാരത്തോടെ പോകാനുള്ള ആ അഭിവാഞ്ചകത്തുനിന്ന് വരുന്നു അവയത്രയും നിസാരങ്ങളെ നന്ദരംഗം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നീ നിന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഏത് ജന്മങ്ങളുടെ നിന്നെ പരിചയപ്പെടുത്തും ഇതൊക്കെ ചോദ്യമായി ബാക്കി നിൽക്കുക ഇരിക്കട്ടെ നമുക്ക് തിരിച്ചു മാങ്ങയിലേക്ക് പോകാം ഈ മാങ്ങ ഭംഗിയായി കിട്ടി തൊലിയൊക്കെ ചെത്തി കഷ്ണമാക്കി നാവിലലിച്ചിറങ്ങി ഡയബറ്റിക്കാണ് അകത്ത് നിന്ന് കഴിയുമ്പോൾ കുഴപ്പമാണ് ഈ നാവിലിടുന്ന അത്രയും നിമിഷമുള്ളൂ ഇത് കിട്ടി നാവിലിട്ടു അസ്വസ്ഥത ഇവിടെ ഈ മാങ്ങ കാണുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് മാങ്ങ കണ്ടതു മുതൽ ആവിർഭവിച്ച അസ്വസ്ഥതയിൽ നിന്ന് തിരിച്ചു മടക്കുകയല്ലാതെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ചു എന്റെ കണ്ണുകൾ ആ മാങ്ങ കാണുന്നതിന് മുമ്പ് ഞാൻ സ്വസ്ഥമായി നടന്ന ഈ മാങ്ങയിൽ ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല അത് വന്നത് മുതൽ അത് കിട്ടിയേ തീരൂ എന്നുള്ള അഭിവാഞ്ച അത് കിട്ടാനുള്ള അസ്വസ്ഥത കിട്ടിക്കഴിഞ്ഞപ്പോ അസ്വസ്ഥത എന്ന് തീർന്നു എന്നല്ലാതെ പുതുതായി എന്തെങ്കിലും മാറ്റം എനിക്ക് മാങ്ങ തന്നു തരാൻ മാങ്ങയ്ക്ക് കഴിഞ്ഞില്ല എന്ന് വരുമ്പോൾ ഞാൻ പഴയ ഈ പഴയതിനെയാണ് ഞാൻ സുഖമെന്ന് പറയുന്നത് ഈ സുഖമായിരുന്നല്ല ഞാൻ സുഖമായിരുന്ന എന്നെ ഈ മാങ്ങ ചലിപ്പിച്ച് അസുഖിയാക്കി വീണ്ടും ആ പഴമയിലേക്ക് വിട്ടപ്പോൾ മാങ്ങയാണ് ഈ പഴമയിൽ എന്നെ എത്തിച്ചതെന്ന് തെറ്റിദ്ധരിക്കുന്ന ഞാൻ മാങ്ങയിൽ എന്റെ സുഖത്തെ ആരോപിക്കുന്നു ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ ദൃശ്യ പ്രപഞ്ചത്തിലെ ദൃശ്യ വസ്തുക്കളിൽ എന്റെ സുഖത്തെ ആരോപിച്ച് വീണ്ടും വീണ്ടും ഞാൻ പതിക്കുന്നു മതി ഈ പതനം ദൃശ്യ പ്രപഞ്ചം ഇവിടെ ഒന്നും ശ്രേയസ് ഉണ്ടാവില്ല പ്രേയസ് ഉണ്ടാവും ഇതൊക്കെ നേടാൻ കഴിയും അപ്പൊ ശ്രേയസ് വ്യഥയില്ലായ്മ വ്യഥ പറഞ്ഞപ്പോഴേ പറഞ്ഞു വ്യഥ സഞ്ചാലനി സഞ്ചാലനം വാങ്ങയായുള്ള എന്റെ പരിണാമം അതാണ് ദുഃഖം മകളായുള്ള എന്റെ പരിണാമം അതാണ് ദുഃഖം എന്റെ മകള് പഠിക്കുന്നു അവക്ക് അമ്പത് മാർക്ക് കുറഞ്ഞു പോയി M B B S entrance എഴുതാൻ കഴിഞ്ഞില്ല മകളല്ല പഠിച്ചത് ഞാനാണ് മകൾക്ക് വലിയ ദുഃഖമൊന്നുമില്ല M B B S entrance എഴുതാറുള്ളത് അവര് ശലഭത്തെ പോലെ പറന്നു നടക്കുക ഞാൻ ചീത്ത പറയുന്നൊന്നും അവള് ഓർക്കുന്നില്ല അതാണ് എനിക്ക് കൂടുതൽ സങ്കടം മുഖത്ത് പോലും ഒരു ഭാവവ്യത്യാസമില്ല എന്റെ സ്വാമി ഒന്ന് പറ പത്താം ക്ലാസ്സിൽ പന്ത്രണ്ട് പ്രാവശ്യം തോറ്റ അമ്മയ്ക്കായി മകൾ എം ബി ബി എസ് ആകാത്തതിന്റെ അസ്വസ്ഥത അതാണ് ഇതിനകത്ത് ഏറ്റവും രസം സ്വാമിയാര് പതുക്കെ പറഞ്ഞു കൊടുത്തു പാളയംകോടൻ വാഴയുടെ ചൂട്ടിൽ ഏത്തവാഴത്തുണ്ടാകാൻ പ്രയാസമേ അതുകൊണ്ട് ദുഃഖിക്കണ്ട എവിടെ സമ്മതിക്കും കാരണം എങ്ങനെയും ആക്കി തീർക്കണം അങ്ങനെ ആക്കുമ്പോഴാണ് ഇതിന്റെ എല്ലാം സാധർമ്മ്യങ്ങൾ പോകുന്നത് ദുഃഖം മാത്രമാണ് ഈ പ്രപഞ്ചം സർവത്ര ദുഃഖം ദുഃഖത്തിന് പണിയൊന്നും വേണ്ട പണ്ടൊരു മകനെ പഠിപ്പിക്കാൻ അച്ഛൻ വിട്ടു കാര്യമായിട്ടാണ് രണ്ട് ഗുരുക്കന്മാരെ അയച്ചിരിക്കുന്നത് പേര് തന്നെ ഗംഭീര ഗുരുക്കന്മാരാണ് ചണ്ടാമർക്കന്മാർ നല്ല കൊമ്പ മീശയൊക്കെയുള്ള അധ്യാപകർ മിക്കവാറും ഈ സ്കൂളിലൊക്കെ കണക്ക് പഠിപ്പിക്കാനായി ചെറുക്കാരൊക്കെ ഹെഡ് മാസ്റ്ററിന്റെ ഒക്കെ മുകളിൽ അവര് പിള്ളേരെ തല്ലണമെങ്കിൽ ഹെഡ് മാസ്റ്ററിന്റെ ഗുണ്ടയായി കണക്കധ്യാപകൻ ഇയാളതല്ലെന്ന് അതുകൊണ്ട് തന്നെയാണ് കണക്ക് പിള്ളേർക്ക് വെറുപ്പ് വൈപ്പിക്കുന്നത് ഇയാളെ ഈ കണക്കിനോട് വെറുപ്പ് വരുന്നത് കാരണം സൗവിഭവമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ പേരുള്ള രണ്ട് പാർട്ടികളാണ് ഇവരുടെ ഇടുക്കിലേക്കാണ് പയ്യനെ പഠിപ്പിക്കാൻ വിടുന്നത് മരടിച്ച് പഠിപ്പിച്ചു ഗംഭീരായിട്ട് ഒരു ദിവസം അച്ഛൻ മടിക്കേറ്റിരുത്തി മകനെ അധ്യാപകർ രണ്ടുപേരും അപ്പുറം ശമ്പളം കൊടുക്കുന്നതിനും എന്തോരം പഠിച്ചു നോക്കുമെന്ന് അറിയണമല്ലോ കേട്ടിരുത്തി മോനെ നീ പഠിച്ചത് നല്ലത് വല്ലതുകൊണ്ടേ പറയാൻ പറഞ്ഞു ലൈസൻസാണ് കൊടുത്തത് നല്ലത് പറയാനാ പറഞ്ഞു നല്ലത് ഇവര് പഠിപ്പിച്ചതൊന്നുമല്ല പക്ഷെ ഞാൻ പഠിച്ചിട്ടുണ്ട് നല്ലതാണല്ലോ പറഞ്ഞു കൊടുക്കണ്ടേ അച്ഛൻ പറഞ്ഞു സുഖമൈന്ദ്രിയകം ദൈത്യ ദേഹയോഗേന ദേഹിനം സർവത്ര ലഭ്യതേ ദുഃഖം യഥാ ദുഃഖമയത്നത ഇതിനപ്പുറം ഒരെണ്ണമില്ല നല്ലത് ഹേ ദൈത്യ അച്ഛനെയാ വിളിച്ചത് അസുര ഹേ ദൈത്യ സുഖം ഇന്ദ്രിയത്തിൻ്റെതാണ് ദേഹയോഗം കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് തോന്നുന്നതാണ് ഈ സുഖം ഇത് ശാശ്വതമല്ല ഛാ ഉപദേശം കൊടുക്കുമ്പോ അച്ഛനില്ലല്ലോ അതുകൊണ്ടാണ് വിളിച്ചത് ദൈത്യ സുഖമൈന്ദ്രിയകം ദൈത്യ തന്നിലെ ദേവന ഉപദേശം ഉൾക്കൊണ്ടിരിക്കുന്നത് അല്ല ദേവാംശഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു ഈ ദൈത്യ സുഖം ഇന്ദ്രിയത്തിന്റെതാ ദേഹയോഗം കൊണ്ടുണ്ടാകുന്നതാണ് ദേഹികൾക്ക് ദുഃഖമോ സർവത്ര ലഭിക്കും അതിന് പ്രയത്നിക്കൊന്നും വേണ്ട ദുഃഖത്തിന് ആരെങ്കിലും ഇന്നോളം പ്രയത്നം അതിങ്ങി വരിക രാവിലെ എഴുന്നേറ്റ് വരുമ്പം മുറ്റത്തെ മാവിലിരുന്ന് വശകനൊന്ന് ചലച്ചാൽ മതി അമ്മയുടെ മനസ്സ് നടുങ്ങി കഴിഞ്ഞു ഏതോ ഉണ്ടാകാൻ പോകുന്നു എന്റെ കുഞ്ഞെ ശകലം ഉപ്പെടുത്ത് അടുപ്പിലോട്ട് അത് പറന്നു പോട്ടെ ശല്യായി ദുഃഖത്തിന് വല്ല ആവശ്യമുണ്ട് ഒരു പക്ഷി ചലച്ചതേ രാവിലെ സാമ്പാറിന് കടുകൂറക്കാൻ നേരത്ത് പാത്രത്തിൽ നിന്ന് കടുകെടുത്തപ്പോൾ അല്പം തൂളിയതേ ഉള്ളൂ ഇന്നത്തെ ജീവിതം പോയി കാരണം കടുക് താഴെ വീഴിരിക്കുകയാണ് അപകടങ്ങൾ പലതും ഇങ്ങോട്ട് വരാൻ പോവാ സ്വസ്ഥത പോവാ ദുഃഖത്തിന് കാരണമല്ലോ വേണോ വഴിയിലോട്ടിറങ്ങി വേറൊരു നല്ല കാര്യത്തിന് പോകാൻ തുടങ്ങുകയാണ് അപ്പുറത്തിരിക്കുന്ന ഒരു ഓന്തിനെ പിടിക്കാൻ പോയതാ പാവം പൂച്ച ഇംഗ്ലണ്ടിലാണെ കുഴപ്പമില്ല ശുഭലക്ഷണമാണ് നേരെ അപ്പുറത്തോട്ട് ചാടിയിരിക്കുകയാണ് ബലങ്ങനെ ചാടിയിരിക്കുകയാണ് കണ്ടം പൂച്ചയാണ് ദുഃഖായി ഇനി ഓരോ സ്റ്റെപ്പും ദുഃഖത്തോടെയാണ് വെക്കുന്നത് അപ്പൊ ദുഃഖത്തിന് കാരണം വേണ്ട